തുല്യനിന്ദാസ്തുതിർമൗനി സന്തുഷ്ടോ ഏനകേനചിത് ആരെങ്കിലും നിന്ദിച്ചാലും ആരെങ്കിലും സ്തുതിച്ചാലും മൗനിയായി അതിൽ സന്തോഷം കണ്ടെത്താൻ സാധിക്കുന്ന വ്യക്തി ആരാണോ അദ്ദേഹം അനികേത ഒന്നിലും സ്ഥിരമായി വസിക്കാതെ സ്ഥിരമതിർ ഭക്തിമാൻ മേ പ്രിയോ നരഹ സ്ഥിരമായി വസിക്കുന്നത് ഭക്തിയിൽ മാത്രം അപ്രകാരമുള്ള ഭക്തനാണ് മേ പ്രിയോ നരഹ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മനുഷ്യൻ ഏതു ധർമ്മ്യാമൃതമിതം യഥോക്തം പര്യുപാസത ഇപ്പൊ ഞാൻ പറഞ്ഞിരിക്കുന്ന ധാർമ്മിക മൂല്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതം ധാർമ്മ്യ ഇതം ധർമ്മ്യ അമൃതം അമൃതമായ ധാർമ്മിക മൂല്യങ്ങളെ യഥോക്തം പര്യുപാസത സാധിക്കുന്നത്രയും ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് പൂർണ്ണമായിട്ടല്ല എത്രത്തോളം സാധിക്കുന്നുവോ യഥാ ഉക്തം സാധിക്കുന്നത്രയും പര്യുപാസതെ ശ്രദ്ധദാനാമത് പരമ വളരെ ശ്രദ്ധയോടുകൂടി സാധിക്കുന്നത്രയും ചെയ്യാം അങ്ങനെയുള്ള വ്യക്തി ഭക്താഹ തേ അതീവമേ പ്രിയ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ അവനാണ് അപ്പൊ നമുക്കെന്ത് സാധിക്കും നമ്മൾ ലോകത്തിന്റെ എവിടെ താമസിക്കുന്നവരാണെങ്കിലും എവിടെ വസിക്കുന്നവരാണെങ്കിലും എന്തെല്ലാം പ്രശ്നമുള്ളവരാണെങ്കിലും ശരി ഒരു പരിധി വരെ ഈ കാര്യങ്ങൾ നമ്മളുടെ നിത്യകർമ്മത്തിൽ അനുഷ്ഠിക്കുവാൻ സാധിച്ചാൽ വളരെ സന്തുഷ്ടമായ ഒരു ജീവിതം നയിക്കാൻ സാധിക്കും ഒരൊറ്റ ദിവസം കൊണ്ട് ഇതെല്ലാം അഡോപ്റ്റ് ചെയ്യാൻ സാധ്യമല്ല സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് ആരോടെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ കുറച്ചുകൊണ്ട് വരിക പരിധിക്കപ്പുറം എക്സൈറ്റഡ് ആവുന്ന വ്യക്തിയാണെങ്കിൽ കുറച്ചുകൊണ്ട് വരിക അഹങ്കാരമുണ്ടെങ്കിൽ കുറച്ചുകൊണ്ട് വരിക പരദൂഷണം പറയാനുള്ള സ്വഭാവം ഉണ്ടെങ്കിൽ കുറച്ചുകൊണ്ട് വരിക പരദൂഷണം കേൾക്കാനുള്ള സ്വഭാവം ഉണ്ടെങ്കിൽ കുറച്ചുകൊണ്ട് വരിക ഇതുകൊണ്ടുള്ള ഗുണം എന്താ അവനവന്റെ ശരീരം മനസ്സാണ് ശുദ്ധമായിരിക്കുന്നത് ആരെയെങ്കിലും കുറിച്ച് പരദൂഷണം പറഞ്ഞാൽ ആ വ്യക്തിക്ക് ഒന്നും സംഭവിക്കുന്നില്ല നിങ്ങളുടെ ബയോ കെമിസ്ട്രിയാണ് മാറുന്നത് നമ്മളുടെ ബയോ കെമിസ്ട്രിയാണ് മാറുന്നത് അതുകൊണ്ട് അവനവന്റെ നന്മയ്ക്ക് വേണ്ടി ചെയ്യുന്ന നെഗറ്റീവുകളുടെ ത്യാഗം അതുകൊണ്ട് ഏറ്റവും അധികം പ്രയോജനമുള്ളത് നമുക്ക് തന്നെയാണ് അപ്പോൾ നമ്മളുടെ പ്രയോജനം എന്ന ബന്ധാവിലൂടെ ചരിക്കുന്നവർക്ക് ഭഗവത്ഗീതയിലെ പന്ത്രണ്ടാം അധ്യായം എന്ന ഭക്തിയോഗം അത്യുജ്വലമായ ഉപദേശമാണ് റിപ്പീറ്റഡ് ആയിട്ട് ആവർത്തിച്ച് ആവർത്തിച്ചാവർച്ച് ശ്രീ ആവർത്തിച്ച് ശ്രീകൃഷ്ണൻ പറയുന്നത് എന്നിട്ട് കൺക്ലൂഡ് ചെയ്യുന്നത് യഥോക്തം പര്യുപാസത്തെ സാധിക്കുന്നത്രയും ഉപാസിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അതീവമേ പ്രിയ ഏറ്റവും പ്രിയപ്പെട്ട അവനാണ് എന്ന് കൂടി പറയുമ്പോൾ ശ്രീകൃഷ്ണന്റെ പ്രാക്ടിക്കൽ ലൈഫ് സ്റ്റൈൽ ഉപദേശമാണത് അതല്ലാതെ അത്യുത്തമമായി ഈശ്വരനോട് കൂടി വസിക്കാനൊന്നും ശ്രീകൃഷ്ണൻ പറഞ്ഞിട്ടില്ല ഇതാണ് ശ്രീകൃഷ്ണൻ ഒരു പ്രായോഗിക ജീവിത ദർശനവാദിയാണ് അതാണ് പന്ത്രണ്ടാം അധ്യായത്തിൽ നമുക്ക് ശ്രീകൃഷ്ണനെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതി ശ്രീമദ് ഭഗവത്ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദേ ഭക്തിയോഗോ നാമ ദ്വാദശോധ്യായ ഭക്തിയോഗം മനസ്സിലാക്കി അർജുനൻ ശ്രീകൃഷ്ണന്റെ മുമ്പിൽ ക്ഷേത്ര ക്ഷേത്രജ്ഞ വിഭാഗയൂഗം എന്ന പതിമൂന്നാം അധ്യായത്തിലൂടെ ക്ഷേത്രം എന്താണ് ക്ഷേത്രജ്ഞൻ ആരാണ് അതുപോലെ പ്രകൃതി എന്താണ് പ്രപഞ്ച പുരുഷനാരാണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള സംശയങ്ങൾ അവതരിപ്പിക്കുകയാണ് അർജുന പ്രശ്നം പ്രകൃതിം പുരുഷം ചൈവ ക്ഷേത്രം ക്ഷേത്രജ്ഞമേവച ഏതത് വിദിതുമിച്ഛാമി ജ്ഞാനം ജ്ഞേയം ച കേശവ പ്രകൃതി പുരുഷൻ അതുപോലെ തന്നെ ക്ഷേത്രം ക്ഷേത്രജ്ഞൻ അതുപോലെ ജ്ഞാനം അറിവ് ജ്ഞേയം അറിയേണ്ടത് ഇവ എന്തെല്ലാമാണെന്ന് ഏതത് വേദിതുമിച്ഛാമി ഇതറിയുവാൻ ഹേ കൃഷ്ണ എനിക്ക് ആഗ്രഹമുണ്ട് ഹേ കേശവ എനിക്ക് ആഗ്രഹമുണ്ട് അതിന് മറുപടിയായി ശ്രീകൃഷ്ണൻ തുടർന്നുള്ള വിവരണങ്ങൾ നൽകുന്നു ഇതം ശരീരം കൗന്തേയ ക്ഷേത്രമിത്യഭിധീയതേ ഈ ശരീരമാണ് ഹേ അർജുന ക്ഷേത്രം ഇതി അഭിധീയതേ ക്ഷേത്രം എന്ന് പറയുന്നത് ഏതത് യഹ വേത്തി തം പ്രാഹു ഈ ശരീരത്തെക്കുറിച്ച് വ്യക്തമായിട്ട് അറിവുള്ളവരാരാണോ ആ വ്യക്തിയാണ് ക്ഷേത്രജ്ഞ ഇതി തദ്വിത ക്ഷേത്രജ്ഞൻ എന്നറിയപ്പെടുന്നത് ക്ഷേത്രജ്ഞൻ എന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തെ കുറിച്ച് സമഗ്രമായ അറിവ് ഉള്ള വ്യക്തി ക്ഷേത്രജ്ഞം ചാ അഭിമാം വിദ്ധി സർവ ക്ഷേത്രേഷു ഭാരത ശരീരത്തിലും സർവശരീരത്തിലും ജീവജാലങ്ങളുടെ ശരീരത്തിലും അതായത് സർവക്ഷേത്രങ്ങളിലും വർത്തിക്കുന്നത് ഹേ ഭാരത ഹേ അർജുന ആ ചൈതന്യത്തെ കുറിച്ച് അറിയുന്നവൻ ഞാൻ മാത്രമാണ് ശ്രീകൃഷ്ണൻ മാത്രമാണ് സർവചരാചരങ്ങളിലും വർദ്ധിക്കുന്നതായ ചൈതന്യത്തെ കുറിച്ച് ക്ഷേത്രത്തെ കുറിച്ച് അറിയുന്ന വ്യക്തി ക്ഷേത്ര ക്ഷേത്രജ്ഞയോർ ജ്ഞാനം കുറിച്ചുള്ള ജ്ഞാനം അറിവ് ക്ഷേത്രത്തെ കുറിച്ച് അറിയുന്നവനെ കുറിച്ചുള്ള അറിവ് ജ്ഞാനം മതം മമ അതാണ് യഥാർത്ഥത്തിലുള്ള ജ്ഞാനം ശരീരത്തെക്കുറിച്ചുള്ള ജ്ഞാനം ശരീരത്തെക്കുറിച്ച് അറിയുന്നവരെ കുറിച്ചുള്ള ജ്ഞാനം ഇതാണ് യഥാർത്ഥത്തിൽ ജ്ഞാനം സത്യത്തിൽ ഇത് തന്നെയാണ് ഇന്നത്തെ മോഡേൺ സയൻസ് പഠിപ്പിക്കുന്നത് സുവോളജി എന്ന് പറഞ്ഞാൽ ഒരു ജന്തുവിന്റെ ശരീരത്തെക്കുറിച്ചുള്ള അറി പഠനമാണ് സുവോളജി അതറിയാവുന്നവനാണ് സുവോളജി പ്രൊഫസർ ബോട്ടണി സസ്യത്തിന്റെ ശരീരത്തെക്കുറിച്ച് അറിയാവുന്നവൻ മെഡിക്കൽ ഡോക്ടർ മനുഷ്യന്റെ ശരീരത്തെക്കുറിച്ച് അറിയാവുന്നവൻ വെറ്റിനറി ഡോക്ടർ മൃഗത്തിന്റെ ശരീരത്തെക്കുറിച്ച് അറിയാവുന്നവൻ ആ ശരീരത്തെക്കുറിച്ചുള്ള അറിവ് അതുപോലെ തന്നെ അറിയുന്നവനെ കുറിച്ചുള്ള അറിവ് ഇതാണ് യഥാർത്ഥത്തിലുള്ള അറിവ് തത്ക്ഷേത്രം യക്ഷയാധൃക്ഷ യഥയത് ആ ആ കുറിച്ച് അതുപോലെ ആ ക്ഷേത്രത്തിൽ നടക്കുന്ന കർമ്മങ്ങളുടെ വികാരിയെക്കുറിച്ച് പള്ളിയിലെ വികാരിയല്ല ആ ക്ഷേത്രത്തിൽ നടക്കുന്ന ബയോകെമിക്കൽ ചേഞ്ചസിന് കാരണഭൂതമായിരിക്കുന്ന ആ ഒരു ചൈതന്യത്തെ കുറിച്ച് യതശ്ചതത് അത് മുഴുവനും തന്നെ അതേതാണോ സചയോ യത്പ്രഭാവശ്ച ആ ക്ഷേത്രത്തിന്റെ അസ്തിത്വം ക്ഷേത്രത്തിനകത്ത് നടക്കുന്ന ബയോകെമിക്കൽ പ്രക്രിയകളുടെ സാന്നിധ്യം അല്ലെങ്കിൽ ബയോകെമിക്കൽ പ്രക്രിയകളുടെ ദിശാബോധം സചയോ യത് പ്രഭാവശ്ച അതേതെല്ലാമാണോ അതിൻ്റെ മുഴുവനും പ്രഭാവം ആധാരം തത് സമാസേന മേ ശൃണു സമാസേന സമഗ്രമായിട്ട് ബ്രീഫായിട്ട് സമ്പൂർണമായിട്ട് അബ്സ്ട്രാക്റ്റ് ആയിട്ട് ഹേ അർജുന മേ ശൃണു എന്നിൽ നിന്ന് നീ കേട്ട് അറിഞ്ഞാലും ഋഷിഭിർ ബഹുദാഗീതം ചന്ദോഭിർ വിവിധൈ പൃഥക് ബ്രഹ്മസൂത്രപതൈശ്ചൈവ വിനിശ്ചിതൈഹി അനവധി ഋഷിവര്യന്മാര് ഈ ക്ഷേത്രത്തിൽ ഇരിക്കുന്നതായ അറിവ് ക്ഷേത്രത്തിനകത്ത് വർത്തിക്കുന്നതായ കുറിച്ച് ബഹുദാഗീതം പല വിധത്തിൽ വിവരിച്ചിട്ടുണ്ട് ചന്തോഭിർ പ്രതക്ക് വേദാംഗങ്ങൾ ഛന്തസ് ഉൾപ്പെടെയുള്ള വേദാംഗങ്ങൾ വളരെ വ്യക്തമായിട്ട് വിവരിച്ചിട്ടുണ്ട് ബ്രഹ്മസൂത്ര പദാശ്ച ഏവ ബ്രഹ്മസൂത്രം ബ്രഹ്മചൈതന്യത്തെക്കുറിച്ച് വിവരിച്ചിരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ആ ബ്രഹ്മചൈതന്യം സർവ്വജീവജാലങ്ങളിലും വർത്തിക്കുന്ന സെൽഫ് അവയർനെസ്സും സെൽഫ് കോൺഷ്യസ്നെസ്സുമാണ് എന്ന് ആധുനിക ശാസ്ത്രം പറയുന്നത് പോലെ തന്നെ ബ്രഹ്മസൂത്രങ്ങളിൽ വിവരിച്ചിട്ടുണ്ട് ഹേതും അഭ്യർവിനിശ്ചിതൈഹി ഹേതും അത് വളരെ കൃത്യമായിട്ട് വിനിശ്ചിതൈഹി പൂർണ്ണമായ അറിവോടുകൂടി തന്നെ ഈ ക്ഷേത്രം പ്രവർത്തിക്കുന്നതിന് ഹേതുവായിരിക്കുന്ന ചൈതന്യം ഏതാണെന്ന് വിവരിച്ചിട്ടുണ്ട് മഹാഭൂതാനി അഹങ്കാരോ ബുദ്ധിർ അവ്യക്തമേവച്ച മഹാഭൂതം പഞ്ചഭൂതങ്ങള് പൃഥിവി അപ് തേജ വായു ആകാശം എന്നീ പഞ്ചഭൂതങ്ങള് അതിൽ വർത്തിരിക്കുന്ന അഹങ്കാരം എന്ന കോൺഷ്യസ്നസ് അതിനകത്തിരിക്കുന്ന ബുദ്ധി എന്ന് പറയുന്ന വിസ്ഡം ഇന്റലക്ട് അവ്യക്തമേവച്ച ഇതൊന്നും തന്നെ വളരെ വ്യക്തമായിട്ട് അറിയാൻ സാധ്യമല്ല എങ്കിൽ പോലും അതെല്ലാം ഇതിന്റെ ബേസിക് പ്രിൻസിപ്പിൾസ് ആണ് ഇന്ദ്രിയാണി ദിശൈകം പത്ത് കർമ്മേന്ദ്രിയങ്ങൾ പ്ലസ് ജ്ഞാനേന്ദ്രിയങ്ങൾ ചേർന്ന് അഞ്ച് കർമ്മേന്ദ്രിയങ്ങളും അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങളും ചേർന്ന് പത്ത് ഇന്ദ്രിയങ്ങളും ച പഞ്ചചേന്ദ്രിയ ഗോചര ഫൈവ് ഗോചരങ്ങളായ സെൻസറി ഓർഗൻസ് പഞ്ച ജ്ഞാനേന്ദ്രിയം പ്ലസ് പഞ്ചകർമ്മേന്ദ്രിയം അപ്രകാരം ഇന്ദ്രിയാണി നിശയികം പത്ത് ഇന്ദ്രിയങ്ങള് അതില് അഞ്ചെണ്ണം ഇന്ദ്രിയ ഗോചരങ്ങളായിരിക്കുന്ന സെൻസറി ഓർഗൻസിന്റെ സ്വാധീനം വരുന്ന ദൃശ്യം അതുപോലെ തന്നെ ശ്രാവ്യം ഗന്ധം അനുഭവിക്കുന്നത് അതുപോലെ തന്നെ സ്വാദനുഭവിക്കുന്നത് സ്പർശം അനുഭവിക്കുന്നത് ഇങ്ങനെ ഇന്ദ്രിയ ഗോചരങ്ങളായ അഞ്ചു വസ്തുക്കൾക്ക് ആധാരമായ പഞ്ചജ്ഞാനേന്ദ്രിയങ്ങൾ ഇച്ഛ ആഗ്രഹം ദ്വേഷം ദേഷ്യം സുഖം ദുഃഖം സംഘാതചേതനാ ധൃതി ഒരുമിച്ച് ചേരുന്നത് സംഘാതം ചേതന ചൈതന്യം ധൃതി ഫോംനസ് ദൃഢചിത്തത ഇവയെല്ലാം ഏതത് ക്ഷേത്രം സമാസേന സമഗ്രമായി പറഞ്ഞാൽ അബ്സ്ട്രാക്റ്റ് ആയിട്ട് പറഞ്ഞാൽ ഇതെല്ലാം കൂടി ചേർന്നതാണ് ക്ഷേത്രം സ വികാരമുദാഹൃതം ആ ക്ഷേത്രത്തിനകത്തുള്ള വികാരം ഏതെല്ലാമാണെന്ന് പറഞ്ഞാൽ ഇച്ഛ ദ്വേഷം സുഖം ദുഃഖം സംഘാതം ചേതന ധൃതി സംഘാതം നേരത്തെ പറഞ്ഞതുപോലെ എല്ലാം കൂടി ഇരിക്കുന്ന അവസ്ഥ ധൃതി ദൃഢനിശ്ചയം അതാണ് തീരുമാനമെടുക്കാനുള്ള ഒരു പ്രത്യേക പ്രക്രിയ ശരീരത്തിനകത്തുള്ളത് ഇതെല്ലാം ഏത ക്ഷേത്രം സമാസേന സമഗ്രമായി പറഞ്ഞാൽ ക്ഷേത്രത്തിനകത്ത് വർത്തിക്കുന്ന ക്ഷേത്രത്തിന്റെ ഭാഗമായ സവികാരം ഉദാഹൃത വികാരം എന്ന് പറയുന്നതിന് ഉദാഹരണങ്ങളാണ് അമാനിത്വം അദംബിത്വം അഹിംസ ശാന്തി ആർജവം അമാനിത്വം തലക്കനമില്ലായ്മ ഹ്യൂമിലിറ്റി സിംപ്ലിസിറ്റി എന്ന് പറയുന്നത് അതമ്പിത്വം അഹംഭാവം അഹങ്കാരമില്ലായ്മ അഹിംസ ഹിംസിക്കാനുള്ള മാനസികാവസ്ഥ ഇല്ലാത്ത ഭാവത്തെ അഹിംസ എന്ന് പറയുന്നു ക്ഷാന്തി സഹിക്കുവാനുള്ള കഴിവ് ആർജവം നേരെ ചിന്തിക്കുക നേരെ പ്രവർത്തിക്കുക സ്ട്രെയിറ്റ് ഫോർവേഡ്നെസ് അതല്ലെങ്കിൽ അപ്രൈറ്റ്നെസ് ഇപ്രകാരം ഉള്ള സ്വഭാവം ആചാര്യ ഉപാസനം ശൗചം ആചാര്യന്മാരെ പൂജിക്കുക ആചാര്യ ദേവോഭവ എന്ന മാനസികാവസ്ഥ അല്ലെങ്കിൽ ആ ആചാരം അനുഷ്ഠിക്കാനുള്ള സ്വഭാവം ശൗചം ശുചി സ്ഥൈര്യം ധൈര്യം ആത്മവിനിഗ്രഹ മാനസികമായ നിയന്ത്രണം ഇപ്രകാരം ഉള്ള ഒരു വ്യക്തി ക്ഷേത്രത്തിനകത്ത് മനുഷ്യൻ സ്വയം നിയന്ത്രിക്കാൻ സാധിക്കുന്ന പല തരത്തിലുള്ള വികാരങ്ങളാണ് ഇവയെല്ലാം ഇന്ദ്രിയാർത്ഥേഷു ഇന്ദ്രിയങ്ങൾക്കാകട്ടെ വൈരാഗ്യം ഡിറ്റാച്ച്മെന്റ് അനഹങ്കാരം അഹങ്കാരം അഹംഭാവം ഇല്ലായ്മ ഏവച്ച അതുപോലെയുള്ളത് ജന്മ മൃത്യു ജലാ വ്യാധി ദുഃഖ ദോഷാനുദർശനം ജന്മമൃത്യു ജനന മരണങ്ങളിൽ നിന്നുള്ള മോചനം അതുപോലെ ജര വാർദ്ധക്യം വ്യാധി ശാരീരികമായ രോഗങ്ങള് ദുഃഖം മാനസികമായ രോഗം എന്ന ദുഃഖം ദോഷ ദോഷാനുദർശനം മറ്റു പല വിധത്തിലുള്ള ശാരീരിക മാനസിക ദോഷങ്ങൾ പ്രത്യക്ഷമായി കാണാവുന്നവ അസക്തിർ പുത്രധാര പുത്രധാരഗൃഹാദിഷു അസക്തി ഒരു പരിധി വരെയുള്ള ഡിറ്റാച്ച്മെന്റ് അനഭിഷ്വംഘ തനിക്ക് ബന്ധപ്പെട്ടവരുമായിട്ടുള്ളവരോട് അമിതമായ അറ്റാച്ച്മെന്റ് ഇല്ലാത്ത അവസ്ഥ ആരൊക്കെയാണ് പുത്രധാര ഗൃഹാദിഷു പുത്രന്മാരും അതുപോലെ തന്നെ ഭാര്യ അതുപോലെ തന്നെ കുടുംബാംഗങ്ങൾ ഇവരോട് പരിധിക്കപ്പുറം ഉള്ള അറ്റാച്ച്മെന്റ് ഒഴിവാക്കുന്ന അവസ്ഥ നിത്യം ച സമചിത്തത്വം നിത്യമായി സമചിത്തത ഇക്വാനിമിറ്റി ഇക്വാലിറ്റി ദർശിക്കുവാൻ സാധിക്കുന്ന അവസ്ഥ സമചിത്തത്വം ഇഷ്ടാനിഷ്ടോപഭക്തിഷു ഇഷ്ടമായ കാര്യങ്ങൾ അനിഷ്ടമായ കാര്യങ്ങൾ വളരെ താല്പര്യമുള്ള കാര്യങ്ങൾ താല്പര്യമില്ലാത്ത കാര്യങ്ങൾ എന്നിപ്രകാരം ഉള്ള കാര്യങ്ങളോട് ബന്ധമില്ലായ്മ മയീചാൻ അന്യയോഗേന ഭക്തിർ അവ്യഭിചാരിണി മറ്റ് സകല വിധത്തിലുള്ള കാര്യങ്ങൾ മാറ്റി നിർത്തിക്കൊണ്ട് മറ്റൊന്നല്ല എന്ന് മനസ്സിലോ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടിയ ഭക്തി രവ്യഭിചാരിണി വ്യഭിചാര ചെയ്യപ്പെടാത്ത ഭക്തിയോടുകൂടി വളരെ ശ്രദ്ധയോടുകൂടിയ ഭക്തിയോടുകൂടി വിവിക്ത ദേശ സേവിത്വം പലതരത്തിലുള്ള വ്യക്തികളെ ഒരേപോലെ കാണുവാനും അറിയുവാനും സാധിക്കുന്നത് അരതിർ ജനസംസതി സർവവിധത്തിലുള്ള ജനങ്ങളോടും എല്ലാ പ്രകാരത്തിലുള്ള ദേശവിദേശ വാസികളോടും എല്ലാ പ്രകാരത്തിലുള്ള ജനങ്ങളോടും ഒരേ പ്രകാരത്തിൽ തുല്യമായ വീക്ഷണം തുല്യമായ ബന്ധം ഒരു പരിധിക്കപ്പുറം ഒന്നിനോടും അറ്റാച്ച്ഡ് അല്ലാത്ത അവസ്ഥ ആർക്കാണോ ഉള്ളത് ആ വ്യക്തി അധ്യാത്മജ്ഞാനനിത്യത്വം ഫിലോസഫിക്കൽ ആധ്യാത്മികമായ അറിവാണ് നിത്യമായ അറിവ് എന്ന ബോധം തത്വജ്ഞാനാർത്ഥ ദർശനം ഫിലോസഫിക്കൽ നോളജാണ് യഥാർത്ഥ ജ്ഞാനത്തിൻ്റെ ഗഹനമായ അവസ്ഥ എന്ന ബോധം ഏതത് ജ്ഞാനമിതി പ്രോക്തം ഇതെല്ലാമാണ് യഥാർത്ഥത്തിലുള്ള ജ്ഞാനം എന്ന് പറയപ്പെടുന്നത് ഇതി പ്രോക്തം അജ്ഞാനം യഥതോ അന്യഥ അജ്ഞാനം എന്ന് പറയുന്നത് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഓപ്പോസിറ്റാണ് അതായത് ഇത്രയും ശ്രീകൃഷ്ണൻ നാല് വരികളിലൂടെ നാല് സെറ്റ് വരികളിലൂടെ ശ്രീകൃഷ്ണൻ വിവരിച്ചത് യഥാർത്ഥത്തിലുള്ള ജ്ഞാനം എന്ന് പറയുന്നതാണ് തുടക്കത്തിൽ അർജുനൻ ചോദിച്ച ചോദ്യമുണ്ട് ജ്ഞാനം എന്താണ് എന്ന് ആ ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് ശ്രീകൃഷ്ണൻ ഇത്രയും കാര്യങ്ങളെക്കുറിച്ച് വിവരിച്ചത് ജ്ഞാനം എന്താണെന്ന് വിവരിച്ചതിന് ശേഷം ഇനി ശ്രീകൃഷ്ണൻ ജ്ഞേയം എന്താണ് എന്ന് ഈ അധ്യായത്തിന്റെ തുടക്കത്തിൽ അവസാനത്തെ ഭാഗമായിട്ട് ഒന്നാമത്തെ വരിയിൽ അർജുനൻ ചോദിച്ച ചോദ്യത്തിന് ജ്ഞേയം ഏതാണ് എന്ന് വിവരിക്കുകയാണ് ചെയ്യുന്നത് ജ്ഞേയം അത് പ്രവക്ഷ്യാമി അത് ഞാൻ ഇപ്പോൾ നിന്നോട് വിവരിക്കാം യജ്ഞാത്വ ജ്ഞേയം ഏതാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അമൃതമശ്നുതി അമരത്വത്തിലേക്കുള്ള പദവിയിലേക്ക് എത്തുവാൻ ഒരു വിഷമവുമില്ല പജ്ഞേയം പ്രവക്ഷ്യാമി യജ്ഞാത്വ അമൃതമശ്നുതി ഏതൊന്നറിഞ്ഞിട്ടാണോ അമരത്വം എന്ന അവസ്ഥയിലേക്ക് എത്തുന്നത് അത് ഞാൻ പറയാം അനാദി മത്പരം ബ്രഹ്മ ന സത്താനുസത് ഉച്ചതി സത്ത് അസത്ത് രണ്ടെണ്ണം ഉണ്ട് സത്ത് ട്രൂത്ത് എസൻസ് ഫാക്ടർ അസത്ത് അതിന്റെ ഓപ്പോസിറ്റ് ഇങ്ങനെ രണ്ടും ഇല്ലാത്ത ഒരു വസ്തുത പ്രതിഭാസമാണ് ബ്രഹ്മചൈതന്യം എന്ന് പറയുന്നത് അനാദി മത്തരം അത് അനാദികാലമായിട്ട് from the very beginning of the creation of the universe അന്ന് മുതൽക്ക് വർത്തിക്കുന്ന ഒന്നാണ് ബ്രഹ്മചൈതന്യം എന്ന് പറയുന്നത് ആ ബ്രഹ്മചൈതന്യം സത്ത് എന്ന അവസ്ഥയിലും പെടില്ല അസത്ത് എന്ന അവസ്ഥയിലും പെടില്ല സർവത പാണിപാദം തത് സർവതോ അക്ഷിശിരോമുഖം സർവത ശ്രുതിമല്ലോകേ സർവമാവൃത്യതിഷ്ഠതി സത്തും അതുപോലെ അസത്തുമല്ലാത്ത ആ ബ്രഹ്മചൈതന്യം എക്സാക്ട്ലി അത്യന്താധുനിക ശാസ്ത്രത്തിന്റെ വാക്കിൽ പറയുകയാണെങ്കിൽ സെൽഫ് അവയർനെസ്സും സെൽഫ് കോൺഷ്യസ്നെസ്സും എല്ലാ ആറ്റത്തിലുമുള്ള അവയർനെസ് എല്ലാ സെല്ലുകളിലുമുള്ള അവയർനെസ് എല്ലാ ജന്തുക്കളിലുമുള്ള അവയർനെസ് എല്ലാ സസ്യങ്ങളിലുമുള്ള അവയർനെസ് എല്ലാ മൈക്രോ ഓർഗാനിസത്തിലുമുള്ള അവയർനെസ് അതിനകത്ത് അത് എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് അന്തർലീനമായിരിക്കുന്ന ജ്ഞാനത്തെയാണ് പ്രജ്ഞാനം എന്ന് പറയുന്നത് പ്രജ്ഞാനം ബ്രഹ്മേതി വിജാനാത് മഹാഭാ ആ പ്രജ്ഞാനമാണ് ബ്രഹ്മചൈതന്യം എന്ന് മഹാവാക്യത്തിന്റെ ഒന്നാമത്തെ മഹാവാക്യത്തിൽ വിവരിക്കുന്നുണ്ട് ആ ബ്രഹ്മചൈതന്യത്തിന് സർവത പാണിപാദം എല്ലാ സ്ഥലത്തും ഈ പ്രപഞ്ചത്തിൽ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുവാൻ ആവശ്യമായ വിധത്തിലുള്ള കൈകളും കാലുകളുമുണ്ട് തത് സർവതോ അക്ഷി ശിരോമുഖം എല്ലാ സ്ഥലത്തും അതിന് കണ്ണുകളുണ്ട് അതിന് ശിരസ്സുണ്ട് അതിന് മുഖമുണ്ട് അതായത് ഈ പ്രപഞ്ച പുരുഷ ചൈതന്യം ഏതും കോസ് ആൻഡ് ഇഫക്റ്റ് അതിലൂടെ നടത്തിക്കൊണ്ടുവരികയാണ് അത് സർവത ശ്രുതിമല്ലോകേ സർവമാവൃത്യതിഷ്ഠതി ആ ചൈതന്യം എന്ന് പറയുന്ന ബ്രഹ്മചൈതന്യം സർവതിനെയും ആവരണം ചെയ്തു നിൽക്കുന്നു അൾട്രാ മോഡേൺ സയൻസാണ് ഇത് കണ്ണ് പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ് കണ്ണിനകത്ത് നടക്കുന്ന ബയോ കെമിക്കൽ റിയാക്ഷന് വ്യക്തമായ ദിശാബോധമുള്ളതുകൊണ്ട് മൂക്ക് അറിയുന്നത് എപ്രകാരമാണ് മൂക്കിനകത്ത് സുഗന്ധം അറിയുവാനുള്ള ബയോ കെമിക്കൽ റിയാക്ഷൻ നടക്കുവാൻ പാകത്തിനുള്ള അറിവ് ഉള്ളതുകൊണ്ട് നാക്ക് ടേസ്റ്റ് അറിയുന്നത് ടേസ്റ്റ് അറിയാൻ പാകത്തിനുള്ള ബയോകെമിക്കൽ റിയാക്ഷൻ നാക്കിനകത്ത് നടത്താൻ പാകത്തിന് ഒരു ചൈതന്യം ആവരണം ചെയ്ത് നാക്കിൽ വർത്തിക്കുന്നത് കൊണ്ട് അതുപോലെ തന്നെ ചെവി ആ ചൈതന്യം സർവ്വതിലുമുണ്ട് ഒരു ആറ്റത്തിനകത്തുണ്ട് ആറ്റത്തിനകത്തെ ന്യൂക്ലിയസ് മുപ്പത്തിരണ്ട് ലക്ഷം പ്രാവശ്യം സ്പിൻ ചെയ്യുന്നുണ്ട് ആര് പറഞ്ഞിട്ടാണ് അതിനകത്തുള്ള അറിവ് അതുപോലെ ഇലക്ട്രോണുകൾ രണ്ടായിരത്തി ഒരുന്നൂറ്റി എൺപത്തിരണ്ട് കിലോമീറ്റർ വേഗതയിൽ ന്യൂക്ലിയസിന് ചുറ്റും പ്രത്യേക പന്ഥാവിലൂടെ S orbital P orbital D orbital F orbital hybridized orbital തുടങ്ങിയ ആധുനിക ശാസ്ത്രത്തിന്റെ പദങ്ങളിലൂടെ പറയുകയാണെങ്കിൽ ആ ഇലക്ട്രോണുകൾ മുഴുവനും വ്യക്തമായ ദിശാബോധത്തോടുകൂടി കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് ആര് പറഞ്ഞിട്ടാണ് അതിനകത്ത് ആവരണം ചെയ്തിരിക്കുന്ന പ്രജ്ഞാനം എന്ന ബ്രഹ്മചൈതന്യം അതിനകത്തുള്ളത് സർവ ഇന്ദ്രിയ ഗുണാഭാസം സർവേന്ദ്രിയ വിവർജിതം അശക്തം സർവഭൃക്ഷൈവ നിർഗുണം ഗുണഭോക്തൃച്ച അസാധാരണമായ ഒരു ഉജ്ജ്വല വിവരണമാണ് ശ്രീകൃഷ്ണൻ ഈ വരിയിലൂടെ നൽകിയിരിക്കുന്നത് സർവ ഇന്ദ്രിയ ഗുണാഭാസം എല്ലാ ഇന്ദ്രിയങ്ങളിലും നിറഞ്ഞിരിക്കുന്നത് അതേ സമയത്ത് ബ്രഹ്മചൈതന്യത്തിന് ഇന്ദ്രിയങ്ങളില്ല സർവേന്ദ്രിയ വിവർജിതം ചൈതന്യത്തിന് ഇന്ദ്രിയങ്ങളില്ല എല്ലാ ഇന്ദ്രിയങ്ങളിലും നിറഞ്ഞിരിക്കുന്നത് അസക്തം സർവഭൃക്ഷൈവ എല്ലാത്തിൽ നിന്നും ഡിറ്റാച്ച്ഡ് ആണ് സർവതിനും ആധാരവും അതാണ് നിർഗുണം ഗുണഭോക്തൃ ആ ബ്രഹ്മചൈതന്യത്തിന് പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നും തന്നെ ഇല്ല ഒരു തരത്തിലുള്ള പ്രോപ്പർട്ടീസും ഇല്ല അതിനെ മെഷർ ചെയ്യാനേ സാധ്യമല്ല ഐ ആർ ഉപയോഗിച്ചാലും എൻ എം ആർ ഉപയോഗിച്ചാലും സ്പെക്ട്ര ഉപയോഗിച്ചാലും ഏത് തരത്തിലുള്ള മൈക്രോസ്കോപ്പ് ഉപയോഗിച്ചാലും ബ്രഹ്മചൈതന്യം എന്ന കോൺഷ്യസ്നസ് എന്ന അവയർനെസ് എന്ന ചൈതന്യത്തെ കാണുവാനോ അളക്കുവാനോ അതുപോലെ തന്നെ വിവരിക്കുവാനോ സാധ്യമല്ല അതുകൊണ്ട് അത് നിർഗുണമാണ് അതുപോലെ തന്നെ ഗുണഭോക്തൃച്ച that can be felt only through experiences അത് പ്രായോഗികമായ രീതിയിൽ അസ്തിത്വത്തെക്കുറിച്ച് അറിയാൻ മാത്രമേ സാധിക്കുകയുള്ളൂ ബഹിരന്തശ്ചഭൂതാനാം സർവ ചരാചരങ്ങളിലും ബഹി പുറത്തുമുണ്ട് അകത്തുമുണ്ട് അക്ഷരം ചരമേവച്ച ചലിക്കുന്നതും ചലിക്കാത്തതുമായ സർവചരാചരങ്ങളിലും അതിൻ്റെ അകത്ത് വർത്തിക്കുന്ന ചൈതന്യവും അതിൻ്റെ പുറത്ത് വർത്തിക്കുന്ന ചൈതന്യവും സൂക്ഷ്മത്വാ അതിസൂക്ഷ്മമാണ് കാണാൻ സാധ്യല്ല അനുഭവിക്കാൻ സാധ്യല്ല ഒന്നും തന്നെ സാധ്യമല്ല സൂക്ഷ്മ ത്വാത് അവിജ്ഞേയം അതറിയപ്പെടാൻ സാധ്യല്ല കാരണം കണ്ടുകൊണ്ട് കാണാൻ സാധ്യല്ല എക്സ്പീരിയൻസ് ചെയ്യാൻ പോലും സാധ്യല്ല ഒരു പ്രത്യേക ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ അതിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ച് ബോധമുണ്ടാവുകയുള്ളൂ അതുകൊണ്ട് അത് അവിജ്ഞേയമായിട്ടിരിക്കുന്നു ദൂരസ്ഥം അതങ്ങകലത്തിലുണ്ട് ച അന്തികേ ച അത് നമ്മുടെ അടുത്തുമുണ്ട് ച തത് അതാണ് യഥാർത്ഥത്തിൽ അറിയപ്പെടേണ്ടത് യഥാർത്ഥത്തിൽ ഈശാവാസ്യ ഉപനിഷത്തിൽ വിവരിച്ചിരിക്കുന്ന വരി തന്നെയാണ് ശ്രീകൃഷ്ണൻ ഇവിടെ വിവരിച്ചിരിക്കുന്നത് ഈശാവാസ്യത്തിൽ ഇപ്രകാരം പറയുന്നു തദ്ദേജതി തന്നൈജതി തത് ദൂരേ തത് അന്തികേ തദന്തരസ്യ സർവസ്യ തതു സർവസ്യാസ്യ ബാഹ്യത അത് ജനിക്കുന്നില്ല ജനിക്കാതിരിക്കുന്നില്ല ചലിക്കുന്നില്ല ചലിക്കാതിരിക്കുന്നില്ല അങ്ങ് അകലത്തിലുണ്ട് അങ്ങ് അടുത്തുണ്ട് എല്ലാവരുടെയും അകത്തുമുണ്ട് എല്ലാവരുടെയും പുറത്തുമുണ്ട് ആ ചൈതന്യത്തെ കുറിച്ചാണ് ശ്രീകൃഷ്ണൻ ഇവിടെ വിവരിക്കുന്നത് അവിഭക്തം ച വിഭക്തം ഇവ സ്ഥിതം അത് അവിഭക്തമാണ് എനർജിയെ ഒരിക്കലും മുറിക്കാൻ സാധ്യല്ല അവിഭക്തം ച ഭൂതേഷു സർവചരാചരങ്ങളിലും ഇരിക്കുന്ന ആ ചൈതന്യം അത് മുറിക്കാൻ സാധ്യമല്ല വിഭക്തം ഇവചസ്ഥിതം എന്നാൽ ഓരോ വ്യക്തിയിലും ഇരിക്കുന്നത് കൊണ്ട് അത് വേറെ വേറെയല്ലേ ഇരിക്കുന്നത് എന്ന് തോന്നാം അതുകൊണ്ട് വിഭക്തം പോലെ മുറിച്ച് മാറ്റിയിരിക്കുന്നത് പോലെ അത് വർത്തിക്കുന്നുമുണ്ട് ഭൂത ഭർത്തൃച്ച തജ്ഞേയം ഗ്രസിഷ്ണു പ്രഭവിഷ്ണു ച ഭൂതഭർത്തൃത തജ്ഞേയം എല്ലാത്തിൻ്റെയും സപ്പോർട്ടർ ആധാരം അതാണ് എന്ന് മനസ്സിലാക്കണം ഗ്രസിഷ്ണു പ്രഭവിഷ്ണു ച എല്ലാത്തിനെയും ഉത്ഭവിപ്പിക്കുന്നതും എല്ലാത്തിനെയും അവസാനിപ്പിക്കുന്നതും അതേ ചൈതന്യമാണ് ജ്യോതിഷാം അഭിതജ്യോതിസ് തമസ പരമുച്ചതെ ജ്യോതിസ്വരൂപങ്ങളിലെ അത്യുജ്വലമായ ജ്യോതിസ് അത് തന്നെയാണ് തമസ പരമുച്ചതെ ബ്ലാക്ക് ഹോൾസില് അതായത് ഇരുട്ടുള്ളതില് അവസാനത്തെ ഇരുട്ടും അത് തന്നെയാണ് ബ്ലാക്ക് ഹോൾസിലെ എല്ലാ തമസ്സും അത് തന്നെയാണ് എത്ര ഉജ്ജ്വലമായിട്ട് ആധുനിക ശാസ്ത്രവും തമ്മിൽ കമ്പയർ ചെയ്യാൻ നമുക്ക് സാധിക്കാം എല്ലാ സൂര്യന്മാരുടെയും ജ്യോതിഷതാണ് എല്ലാ ബ്ലാക്ക് ഹോൾസിലെയും ഇരുട്ടതാണ് കാരണം ജ്ഞാനം ജ്ഞേയം ജ്ഞാനഗമ്യം ഹൃദി സർവസ്യ വിഷ്ടിതം എല്ലാത്തിൻ്റെയും ഹൃദയസ്ഥാനത്ത് വർത്തിക്കുന്ന വിഷ്ടിതം വർത്തിക്കുന്നതായ ആ വസ്തുവിനെ കുറിച്ചുള്ള അറിവാണ് ജ്ഞാനം ആ വസ്തുവിനെ കുറിച്ചാണ് അറിയേണ്ടത് അതുകൊണ്ട് അതാണ് ജ്ഞേയം അതിലേക്കുള്ള പന്താവാണ് ജ്ഞാനഗമ്യം എന്ന് മനസ്സിലാക്കുക ഇതി ക്ഷേത്രം തഥാ ജ്ഞാനം ജ്ഞേയം ച ഉക്തം സമാസത ഹേ അർജുന ഇപ്പൊ ക്ഷേത്രം എന്താണെന്ന് ഞാൻ വിവരിച്ചു ജ്ഞാനം എന്താണെന്ന് ഞാൻ വിവരിച്ചു ജ്ഞേയം അറിയപ്പെടേണ്ടത് എന്താണെന്ന് ഞാൻ വിവരിച്ചു ച ഉക്തം സമാസത അതെല്ലാം വിവരിച്ചത് രണ്ട് മൂന്ന് നാല് വരികളിലൂടെയാണ് സമാസത അബ്സ്ട്രാക്റ്റ് ആയിട്ട് അതായത് ഒരു കൺസോളിഡേറ്റഡ് ആയിട്ട് വിവരിക്കുക ചെയ്തത് മത് ഭക്ത ഏതത് വിജ്ഞായ മത് ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ മുഴുവൻ ഇൻഡപ്തിലേക്ക് പോകണ്ട എൻ്റെ ഭക്തനായിക്കൊണ്ട് ഇത്രയും കാര്യങ്ങൾ ഏതാണ്ട് ഏതത് വിജ്ഞായ മനസ്സിലായി കഴിഞ്ഞാൽ മത്ഭാവായ ഉപപദ്ധ്യത എൻ്റെ ഭാവത്തിലേക്ക് തന്നെ എൻ്റെ പരമമായ ആ ഭാവത്തിലേക്ക് മാനിഫെസ്റ്റേഷനിലേക്ക് തന്നെ എത്തിച്ചേരുന്നു പ്രകൃതിം പുരുഷം ചെയ്യുക പ്രകൃതി എന്താണെന്നും പുരുഷൻ എന്താണെന്നും വിദ്യ അനാദി അനാദിയായ ഈ രണ്ട് വസ്തുതകളെ കുറിച്ചുള്ള അറിവ് ഉഭാവപി രണ്ടുള്ളതിനെ കുറിച്ചുള്ള അറിവും എന്താണെന്ന് വ്യക്തമായി വികാരാംശ്ച ഗുണാംശ്ചൈവ സർവത്തിനെ കുറിച്ചുള്ള സ്റ്റിമുലസ് വികാരങ്ങളും സർവതിൻ്റെ physical chemical and other type of properties ഗുണങ്ങളും വിദ്ധി പ്രകൃതി സംഭവാൻ അവയ്ക്കുണ്ടാകുന്ന ഗുണങ്ങൾക്ക് മുഴുവനും കാരണം അതിൻ്റെ പ്രകൃതിയാണ് അതിൻ്റെ ചുറ്റുപാടുകളാണ് അതിലടങ്ങിയിരിക്കുന്ന അടിസ്ഥാന തത്വങ്ങളാണ് ഉപ്പിന് എന്തുകൊണ്ടാണ് ഉപ്പിന്റെ സ്വാദുണ്ടായത് അത് ഉപ്പായത് കൊണ്ടാണ് ഉപ്പിന്റെ സ്വാദുണ്ടായത് എന്ന് പറയുന്നത് പോലെ കാര്യ കാരണകർത്തൃത്വേ ഹേതു പ്രകൃതിരുച്യത്തെ ആ പ്രകൃതിയാണ് പ്രകൃതിയുടെ അടിസ്ഥാന തത്വങ്ങളാണ് കാര്യവും കാരണവും കർത്താവിനും ആധാരമായിട്ടുള്ളത് ഹേതുവുമായിട്ടുള്ളത് കാര്യവും കാരണവും കർത്താവും അതുപോലെ ഹേതുവുമായിട്ടുള്ളത് പ്രകൃതി എന്ന അടിസ്ഥാന തത്വങ്ങൾ തന്നെയാണ് പുരുഷ സുഖദുഃഖാനാം ഭോക്തൃത്വേ ഹേതുരുച്യതേ നമ്മളുടെ ശരീരത്തിലുണ്ടാകുന്ന സുഖദുഃഖങ്ങള് അതുപോലെ തന്നെ വികാര വിചാരങ്ങള് പ്രപഞ്ച പുരുഷന്റെ ഭാഗമായ കോൺഷ്യസ്നെസ്സിലൂടെയാണ് ഭോക്തൃത്വേ നാം അറിയുന്നത് ആ അറിയുന്നതിന് കാരണമായത് പ്രപഞ്ച പുരുഷ ചൈതന്യമാണ് അതേ സമയത്ത് ഓരോന്നിൻ്റെയും ഘടന ഫിസിക്കൽ കെമിക്കൽ പ്രോപ്പർട്ടീസ് അതെല്ലാം പ്രകൃതി നൽകിയിരിക്കുന്ന ഘടനയുടെ അടിസ്ഥാനത്തിൽ അതിനകത്തിരിക്കുന്ന കോൺഷ്യസ്നസ് ആകട്ടെ പ്രപഞ്ച പുരുഷ ചൈതന്യത്തിൻ്റെ ഭാഗവുമാണ് പുരുഷ പ്രകൃതിസ്ഥോഹി ഭുങ്തേ പ്രകൃതിജാൻ ഗുണാൻ പ്രകൃതിസ്ഥ അടിസ്ഥാന തത്വങ്ങളിൽ വർത്തിരിക്കുന്ന പ്രപഞ്ച പുരുഷ ചൈതന്യം ഹി ഭുങ്തേ ഈ അനുഭവിക്കുന്നത് പ്രകൃതിജാൻ ഗുണാൻ പ്രകൃതിയിലുള്ള സർവഗുണങ്ങളെയും അനുഭവയോഗ്യമാക്കുന്നത് എക്സ്പീരിയൻസ് ചെയ്യുന്നത് റിഫ്ലക്റ്റ് ചെയ്യുന്നത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എക്സ്പെരിമെന്റ് ചെയ്യുന്നത് സർവതും അടിസ്ഥാന തത്വമായ പ്രകൃതിയിൽ വർത്തിക്കുന്ന പ്രപഞ്ച പുരുഷ ചൈതന്യമാണ് യഥാർത്ഥത്തിൽ ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസത്തിന്റെ അടിസ്ഥാന തത്വം ശ്രീകൃഷ്ണൻ പതിമൂന്നാമത്തെ അധ്യായത്തിലെ ഇരുപത്തൊന്നാമത്തെ ഈ വരിയിൽ പറയുന്നത് തന്നെയാണ് കാരണം ഗുണസംഘോ അസ്യ സദസ യുനിജന്മസു കാരണം ഗുണസംഘം attachment physical and chemical qualifications qualities അതിനകത്ത് അറ്റാച്ച്മെന്റ് വരുമ്പോൾ അതിനകത്ത് ബന്ധം വരുമ്പോൾ പ്രകൃതിയിലുള്ള ഗുണദോഷങ്ങളുടെ ബന്ധം അതിനകത്തുള്ള ചൈതന്യത്തിലൂടെ വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ സർവതിനും കാരണഭൂതമാകുന്ന പ്രൊക്രിയേഷൻ അഥവാ ജനനം ജന്മം ലഭിക്കുന്നത് മറ്റൊരർത്ഥത്തില് സർവതിൻ്റെയും ആധാരം പ്രകൃതിയിൽ പ്രപഞ്ച പുരുഷ ചൈതന്യത്തിൻ്റെ അസ്തിത്വമാണ് പ്രകൃതി എന്ന ഘടനയിൽ പ്രപഞ്ച പുരുഷ ചൈതന്യത്തിൻ്റെ അസ്തിത്വമാണ് ആ പ്രപഞ്ച പുരുഷ ചൈതന്യം പ്രകൃതി എന്ന അടിസ്ഥാന ഘടകങ്ങളിൽ നിന്ന് എപ്പോഴാണോ മറയുന്നത് ആ സമയത്ത് ആ വ്യക്തിയുടെ ശരീരം ജഡമായി മാറുന്നു അതുകൊണ്ട് ആ ജീവചൈതന്യം പ്രപഞ്ച പുരുഷ ചൈതന്യത്തിൻ്റെ ഭാഗമായ ജീവചൈതന്യം അതിൽ വർത്തിക്കുമ്പോൾ മാത്രമാണ് അതിൽ നിന്ന് അനവധി വസ്തുക്കൾ ജനിക്കുന്നത് ഒരു റെഡ് ബ്ലഡ് കോർപ്പസൽ കൂടുതലായി ഡിപ്ലീറ്റ് ചെയ്യുന്നതും വൈറ്റ് ബ്ലഡ് കോർപ്പസൽസ് ഉണ്ടാകുന്നതും ബ്ലഡ് സർക്കുലേഷൻ നടക്കുന്നതും അതുപോലെ ഡൈജഷൻ നടക്കുന്നതും കണ്ണ് കാഴ്ച കാണുന്നതും ചെവി കേൾക്കേണ്ടത് കേൾക്കുന്നതും നാസാരന്ധ്രം സുഗന്ധം അനുഭവിക്കുന്നതും ജീവചൈതന്യം അതിനകത്തുള്ളപ്പോൾ മാത്രമാണ് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഉള്ളത് കൊണ്ടാണ് ഏത് സമയത്താണോ ജീവചൈതന്യം മറയുന്നത് ശരീരത്തിൻ്റെ പ്രകൃതി അതേപോലെ ഇരിക്കുന്നു എങ്കിലും കാണുകയോ കേൾക്കുകയോ അറിയുകയോ അനുഭവിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല അതുകൊണ്ട് പ്രകൃതിയും പ്രപഞ്ചപുരുഷ ചൈതന്യവും ഒരുമിച്ച് ചേരുമ്പോഴാണ് സർവതും നടക്കുന്നത് എന്ന ഡയലക്ടിക്കൽ മെറ്റീരിയലിസത്തിന്റെ എക്സ്പ്ലനേഷൻ ആദ്യമായി നൽകിയത് അയ്യായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് വർഷങ്ങൾക്ക് മുൻപ് ശ്രീകൃഷ്ണനാണ്